പദപാഠം അങ്കാദങ്കാൽ ലോം നോ ലോം നഃ ജാതം പർവണി പർവണി യക്ഷ്മം സർവസ്മാൽ ആത്മന തം ഇതം വി ഉർഹാമി തേ അങ്കാദങ്കാൽ ലോം നോ ലോം നഃ ജാതം പർബണി പർബണി യക്ഷ്മം സർബസ്മാൽ ആത്മനഃ തം ഇദം വി ഉർഹാമി തേ അങ്കാദങ്കാൽ ലോം നോ ലോം നഃ ജാതം പർബണി പർബണി യക്ഷ്മം സർബസ്മാൽ ആത്മനഃ തം idam வி ஒரு ஹாமி தே